ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ് അതിന്റെ അർത്ഥം റിപ്പയർ ചെയ്യുക എന്നൊക്കെയാണ് ഇസ്ലാഹിന്റെ അർത്ഥം ആ റിപ്പയർ ആണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ നടത്തിയത് അത് തന്നെയാണ് നമ്മൾ നടത്തുന്നത് ഇതിൽ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഭാഗം ഇന്ത്യന്റെ ഭാഗം ഏതാന്ന് വെച്ചാൽ തൗഹീദാണ് മെയിൻ ഇന്ത്യൻ അവിടെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തന്റെ വർക്ക്ഷോപ്പിൽ പതിനൊന്ന് കൊല്ലം മെനക്കെട്ടതിന് ശേഷമാണ് ക്ലിയർ ആയ ഒരു ഇഞ്ചനാണ് ബോധ്യപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ തുടങ്ങി നമുക്കറിയാമല്ലോ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നാൽപ്പത് വയസ്സ് പൂർത്തിയായപ്പോൾ തനിക്ക് പ്രവാചകത്വം കിട്ടിയപ്പോൾ ആരംഭിച്ചു എന്നിട്ട് പതിനൊന്ന് വർഷം കഴിയുമ്പോഴാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ പറളാകുന്ന നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നു പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോ ഒന്നാമത്തേത് ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത് രണ്ട് ഷഹാദത്ത് കലിമ അഷ്ഹദുവല്ല ഇലാഹ ഇല്ലല്ലാ വ മുഹമ്മദ് റസൂലുള്ള ഈ ഷഹാദത്ത് കലിമ പതിനൊന്ന് വർഷം പഠിപ്പിച്ചു പിന്നീടാണ് പറയുന്നത് എന്ത് നമസ്കാരത്തെ സംബന്ധിച്ച് നമുക്കറിയാം മേറാജിന്റെ രാത്രിയിൽ സർവശക്തനായ അള്ളാഹുക്കാല നബി സല്ലാഹു അലഹി വസല്ലമയ്ക്ക് നൽകിയ ഒരു ഹദിയാണ് നമസ്കാരം അപ്പോ അത് പ്രവാചകത്വം കിട്ടിയിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ പതിനൊന്ന് വർഷവും പ്രധാനമായി പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി ഇവിടെ പ്രബോധനം ചെയ്തിരുന്നത് തൗഹീദായിരുന്നു തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അള്ളാഹു ആകുന്ന ആ ശക്തി ഒരു ആരാധ്യനാവാനുള്ള മുഴുവൻ ഗുണങ്ങളും ഒത്തിണങ്ങിയവനാണെന്നും അവൻ മാത്രമേ അതുള്ളൂ എന്നും വിശ്വസിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത് ആരാധ്യനാവാനുള്ള പൂർണ്ണതയുടെ മുഴുവൻ ഗുണങ്ങളും ഒത്തിണങ്ങിയവൻ അപൂർണതയുടെ ഗുണങ്ങളിൽ നിന്നും മുക്തമായവൻ അങ്ങനെ ഒരു ശക്തി മാത്രമേ ഉള്ളൂ അതാണ് അള്ളാഹു അതാണ് എന്നതിന്റെ അർത്ഥം നിങ്ങള് നേരത്തെ അഷറും പ്രസംഗിച്ചപ്പോ കേട്ടു മക്കത്തിലുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹു പറഞ്ഞൊരു ഉണ്ടെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷെ എന്തുണ്ടായി അള്ളാഹു എന്ന് പറയുന്ന അതേ ശക്തിയുടെ ഗൗരവത്തോടും ഘനത്തോടും കൂടി മറ്റാളുകളെയും അവർ മനസ്സിലാക്കിയിരുന്നു നമുക്കറിയാലോ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലമയുടെ വാപ്പാന്റെ പേരെന്താ അബ്ദുള്ള എല്ലാവർക്കും അറിയാലോ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് ദേവദാസൻ അല്ലെങ്കിൽ ഹരിദാസൻ എന്നൊക്കെ പറയും മലയാളത്തിൽ അള്ളാഹുവിന്റെ അടിമ പഠിച്ചവന്റെ അടിമ എന്നാണ് അബ്ദുള്ള എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ ഈ അബ്ദുല്ലാഹിക്ക് ഒരനുജൻ ഉണ്ടായിരുന്നു പേര് നമ്മളൊക്കെ പരിചയമുള്ള ആളാണ് പക്ഷെ യഥാർത്ഥ പേര് പലർക്കും അറിയില്ല അബൂലഹബ് എന്ന് പറയുന്നത് അബൂലഹബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാളുടെ പേരല്ല അയാളുടെ പേര് അബ്ദുൽ അസാൻ നബി സല്ലാ അലൈഹി സ്വലമയുടെ പിതൃ സഹോദരനാണ് അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബിന്റെ സഹോദരനാണ് അബ്ദുൽ അബ്ദുൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അടിമാണ് ഇസ എന്ന് പറഞ്ഞാല് അന്ന് കൈവാലയത്തിന്റെ ഉള്ളിൽ വെച്ച് പൂജിക്കുന്ന ഒരു ബിംബത്തിന്റെ പേരാണ് അപ്പോ അബ്ദുൽ മുത്തലിബ് ഒരാൾക്ക് പേരിട്ടു അബ്ദുല്ലാഹി അടുത്ത മകന് പേരിട്ടു അബ്ദുൽ ഉസ അപ്പൊ അള്ളാഹിയും ഉസയും അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിൽ ആ സമയത്ത് ഒരേ അർത്ഥത്തിനും ഒരേ ഗൗരവത്തിനും ഒരേ സ്ഥാനത്തിലാണെന്നാണ് അർത്ഥം അള്ളാഹു ഇല്ല എന്നല്ല അള്ളണ്ട് പിന്നെ അള്ളണ്ട് വേറെ ഇങ്ങനാളുണ്ട് എന്ന് മാത്രം അപ്പൊ അള്ളാഹുത്താല ഈ ലോകത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തിനെ പരിപാലിക്കുന്നത് എല്ലാം ആണ് എന്നതിന് ഇല്ല തർക്കല്ല പക്ഷെ അള്ളാഹു അല്ലാത്ത ചില ആളുകളെ കൂടി അള്ളാഹുവിന്റെ സ്ഥാനത്ത് വെച്ചിരുന്നു എന്നതാണ് അവിടെ തരാറുണ്ടായിരുന്നത് അതെ അപ്പോ അള്ളാഹു അല്ലാത്ത ആളുകളിലുള്ള ഈ ദൈവികമായ സങ്കല്പങ്ങളെ മാറ്റിയെടുക്കുക ഒരുപാട് ദൈവങ്ങളെ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്ന രാത്താഴ്ച മനാത്ത ഹുബുലുല്ലായ തുടങ്ങിയ ഒരുപാട് മുന്നൂറ്റി അറുപത് ചില്ലാനം ദൈവങ്ങളെ സംബന്ധിച്ചുള്ള ധാരണകൾ മനസ്സിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന അറബികളോടാണ് നബി കരീം സല്ലാഹു അലൈഹി വസ്ലം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ യാതൊരു ആരാധ്യവും ആരാധ്യനുമില്ല ഒരുപാട് ദൈവങ്ങളെ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന മനസ്സിൽ നിന്ന് ഒരൊറ്റ അടിക്കില ഇലാഹ എന്ന് പറയുന്ന കരിമത്ത് തോഹീദിന്റെ ആദ്യാംശം കൊണ്ട് മുഴുവൻ ദൈവങ്ങളെയും അങ്ങോട്ട് മാറ്റിയിട്ട് ആ മനസ്സ് ക്ലിയർ ആക്കി എന്നിട്ട് ഇല്ലല്ലാഹു അള്ളാഹു അല്ലാതെ അള്ളാഹു അല്ലാതെ അവൻ മാത്രമേ ആരാധ്യനുള്ളൂ അവൻ ആരാധ്യനില്ല അള്ളാഹു അല്ലാതെ നിങ്ങൾ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ദൈവങ്ങളുണ്ട് അതൊക്കെ ഒഴിവായിക്കളെ അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അതിന് അള്ളാഹു എന്നെ മാത്രം ആരാധനായി വെച്ചു കൊടുക്കുക അതാണ് സഹാബ് നബി സല്ലാഹുലം ചെയ്തിരുന്നത് നബി സല്ലാഹു അലൈഹി സ്വലം എന്നില്ല ഞാനും എന്റെ കഴിഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ അഖിലവും പറഞ്ഞതുള്ള ഏറ്റവും ശ്രദ്ധമായത് ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്നതാണ് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിന് മുഴുവനും പിടിച്ചിരുന്ന രോഗവും ഇത് തന്നെയായിരുന്നു ഏത് അള്ളാഹു ആരാധ്യനുണ്ടെങ്കിലും അതിന്റെ പുറത്ത് കുറെ കൂടി ആരാധ്യന്മാരുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ എന്താക്കുക അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള തകരാറുകളായിരുന്നു അവർക്ക് സംഭവിച്ചിരുന്നത് അതുകൊണ്ടാണ് അവർ ലാഹിലാഹ ഇല്ലല്ല എന്ന് രോഹി നബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞു പറഞ്ഞത് മൂസാ നബി ഈസാ നബി അലൈഹി അലൈഹി വസ്സലാം പറഞ്ഞിരുന്നത് ഒക്കെ ലാഹിലാഹ ഇല്ലല്ല കാരണം ആ സമൂഹത്തിലുള്ള തകരാർ ഇതാണ് അള്ളാഹു ആരാധ്യനാണ് അള്ളാഹു അല്ലാത്ത മറ്റു ചിലരും ആരാധ്യനാണ് പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലാത്ത അല്ലെങ്കിൽ അള്ളാഹു ഉണ്ടാവാൻ പാടില്ലാത്ത ചില ബോധങ്ങളും ചിന്തകളൊക്കെ വെച്ച് പുലർത്തുക ഇന്നിപ്പോ അതിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കേണ്ട ഒരവസ്ഥയിലാണ് എന്താന്ന് ചോദിച്ചാല് ഇപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അല്ല എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ എന്താ പറയാ എന്റെ അടുത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട് ഖത്തറിന് നമ്മൾ സ്നേഹിതനെ അവിടുത്തെ അവക്കാപ്പ് ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ അതിന് അള്ളാഹ് അല്ല എവിടെയാണ് അള്ളാഹു തീപ്പില്ലി മക്കാൻ എല്ലാ സ്ഥലത്തും പഠിച്ചവനുണ്ട് ഹെത്താഫിൽ ഹലാൻ കക്കൂസിലുണ്ടാവും എല്ലായിടത്തിലും ഉണ്ടാവില്ല കാറ്റത്തിലും മൂത്രത്തിലും ഏഹ് രക്തത്തിൽ ശവത്തിലൊക്കെ ഒക്കെ അങ്ങനെ വിശ്വസിച്ചെങ്കിലേ വിശ്വാസം ആവുള്ളൂ എന്നാണ് ഇവിടെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത് ആ നിന്ന് വന്നതാണെന്ന് ചോദിച്ചാൽ ഗ്രീക്ക് പരിസഭ തത്വശാസ്ത്രം പഠിച്ചിരുന്ന കുറെ ആളുകൾ മുസ്ലിമായി അവരെ കയ്യിലുള്ളത് വിടാൻ അവർക്ക് തോന്നുന്നില്ല ഇത് ആ തത്വശാസ്ത്രം വിടാൻ തോന്നുന്നില്ല അപ്പൊ അത് എന്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഖുർആാനും ഇസ്ലാമും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളൊക്കെ അവരെ തത്വശാസ്ത്രത്തിനനുസരിച്ച് അങ്ങോട്ട് വളച്ചു അപ്പോ അള്ള എവിടെയാണ് അള്ളല്ല എല്ലാ അപ്പൊ പഠിച്ച എല്ലാ സെറ്റും പഠിച്ചുണ്ട് അതിനെന്താ ഉദാഹരണം പറയുന്നത് ഒരു ഗ്ലാസ് പാല് ആ പാലില് വെണ്ണ എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ ഗ്ലാസ്സിൽ പാലിട്ട് നിറയെ ഒരു സ്പൂണ് പാലെടുത്താൽ അതിലെന്തുണ്ടാവും വെള്ളം ഉണ്ടാവും രണ്ടാമത് സ്പൂൺ എടുത്താൽ അതിലും വെള്ളം ഉണ്ടാവും അന്ന് ഓതി പള്ളിയിടത്തിൽ ഓതിയ കാലത്തിൽ നല്ല ചിറ്റായ ഉദാഹരണം എന്താ ഉദാഹരണം പിന്നെ കുറച്ച് ചിന്തിച്ചു നോക്കുമ്പോ വേറെ ചിന്ത ഒരു സ്പൂണ് പാലെടുത്താൽ കുറച്ച് വെണ്ണയിലുണ്ടാവുള്ളൂ ഇതുപോലെ കുറച്ച് തല വളർത്തിയാൽ പഠിച്ചോ കുറച്ചല്ലേ ഇതിലുണ്ടാവുള്ളൂ കുറച്ച് പഠിച്ചോനല്ലേ അതിൽ കൊള്ളുള്ളൂ ബാക്കി പഠിച്ചോ ബാക്കിയുടെ സ്ഥലത്തല്ലേ ഒട്ടാകിയല്ലേ പഠിച്ചോന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെ അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനില് ഏഴ് സ്ഥലങ്ങളില് الرحمن على العرش استوى إن ربكم الله الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش إن ربكم الله الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش സൂറത്ത് ആറാഫ് സൂറത്ത് യൂനിസ് സൂറത്ത് റായത് സൂറത്ത് താഹ സൂറത്ത് ഫുർഖാൻ സൂറത്ത് സജിത സൂറത്ത് ഹദീബ് ഏഴ് ആയ സൂറത്തുകൾ അള്ളാഹു താല അരിശിൽ ആരോഹണം ചെയ്തു എന്ന് പറയുന്നത് അള്ളാഹു താല അരിശിൽ ആരോഹണം ചെയ്തു അപ്പോ അരിശിൽ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ എതിർക്കുന്നുണ്ടില്ലേ പടച്ച തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ഓഫീസറാണ് പോലോ അള്ളാഹുവിൻ അങ്ങനെ ആക്കിയിരിക്കുന്നു കൂട്ടരെ എന്നൊക്കെ പറഞ്ഞു എങ്ങനെ അറിഞ്ഞ പോലെ ഇരിക്കുക എങ്ങനെ ആരോപണം ചെയ്യാന്ന് ആദ്യം അള്ള എങ്ങനെയാണെന്ന് മനസ്സിലായോ പഠിച്ചവനെ പോലെ നിങ്ങൾക്ക് അറിയോ ഏതാണ് പഠിച്ചവനെ കോലറിയാതെ വിശ്വസിക്കെങ്കിൽ അവന്റെ ആരോഹണം കോലറിയാ കോലറിയാതെ വിശ്വസിച്ചൂടെ ആരോഹണത്തിന്റെ രൂപം എങ്ങനെയാണ് അറിയൽ എങ്ങനെ ആദ്യം അള്ളാഹിന്റെ രൂപം പറഞ്ഞിട്ടല്ലേ അള്ളാഹിന്റെ രൂപം മനസ്സിലുണ്ടോ ഇല്ല അപ്പൊ ആ എങ്ങനെയാണ് ആരോഹണം ചെയ്യുന്ന ആ രൂപത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടതില്ല ഇമാം മാലിക് റഹമത്തുള്ളാഹി അറിയി പറഞ്ഞു അൽ അള്ളാഹു താൻ അറിച്ചിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നത് മഴലൂമിന് അറിയപ്പെട്ട കാര്യമാണ് ഖുർആൻ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ് കൈഫിയത്ത് എങ്ങനെയാണ് രൂപം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് അത് ചോദിക്കല വിധേയത്വമാണ് ആ അപ്പോ ഇതാരെങ്കിലും പറഞ്ഞ പഠിച്ച തമ്പുരാനെ ഇന്ന് നമ്മളൊക്കെ തന്നെ മനസ്സിൽ വലിയൊരു പറഞ്ഞു പറഞ്ഞിട്ടോ ഇതുവരെ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് മാറ്റാം എന്ന് ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും എന്താ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ശരി അക്കീത മാത്രമേ അറിയുള്ളൂ അഷേരി ഇമാമിൽ നിന്നുള്ള അക്കീതല്ല കേട്ടോ അബുൽ ഹസൻ അക്കീതല്ല അഷേരി ആളുകളാണെന്ന് പറഞ്ഞ് ആളുകൾ ഉണ്ടാക്കിയ കുറെ അക്കീതകളുണ്ട് അതേ അറിയുന്നു ഉദാഹരണമായിട്ട് ഇപ്പോ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അള്ളാഹുടെ സിഫത്ത് അള്ളാഹുവിന്റെ സിഫത്ത് ഇരുപത് സിഫത്ത് വാജിബായ സിഫത്ത് ഇരുപത് സിഫത്ത് മുത്തഹിരായ സിഫത്ത് ഒരു സിഫത്ത് ജാഹിദായ സിഫത്ത് അപ്പൊ അത് പഠിച്ചെങ്കിലേ ഒരു മനുഷ്യൻ പൂർണ്ണ മൂമിനാണുള്ളൂ ഏതെല്ലാം വാദിവായത്തിനകത്ത് അപ്പൊ ഉടനെ പഠിക്കണല്ലോ അള്ളാഹു എന്ന് പറഞ്ഞാൽ മൗജൂദുൻ അവൻ ഉള്ളവനാണ് എന്നിട്ടോ കദീമുൻ അവൻ പണ്ട് പണ്ടേ ഉള്ളവനാണ് ബാത്തിൽ അനന്തനാണ് എന്നുമെന്നുമുള്ളവനാണ് ഈ മൂന്ന് പദം കൊണ്ടും അല്ല ഖുർആാനിൽ അള്ളാനെ പരിചയപ്പെടുത്തിയിട്ടില്ല അതല്ല അർത്ഥം മൗജൂദ് എന്ന് പറഞ്ഞ പദം തന്നെ കുറാൻ പരിശോധിച്ചാൽ കാണില്ല മനസ്സിലായ അള്ളാഹുത്താര ഉള്ളവനാണ് അള്ളാഹുത്താര അനാദ്യനാണ് അള്ളാഹുത്താര അനന്തനാണ് അള്ളാഹാരെ പരിചയപ്പെടുത്താറ് ഈ മൂന്ന് പദവും അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയായിട്ട് ഖുർആാനിൽ കാണൂല കദീം എന്ന് പറയുന്ന പദം ഖുർആാനിൽ മൂന്ന് സ്ഥലത്താണ് ഉപയോഗിച്ച് അപ്പോ ഈ കദീം എന്ന പല സ്ഥലം ഉപയോഗിച്ച് എന്താ അറിയോ സ്ഥലം ഏതാ അറിയോ ഒന്ന് ഈ കാരക്ക മട്ടലിനെ പറ്റിയാണ് ഹത്ത ആടക്കൽ ഉറുജൂറിയോ കദീം അത് പഴയ കാലക്ക പഴയ കാലക്കവട്ടര് പോലെ ആയിത്തീരുന്നവരെ എന്നാണ് അതിന്റെ അർത്ഥം ഒരു തരം കദീം ഉപയോഗിക്കാറാണ് പിന്നെ കദീം എന്ന് ഉപയോഗിച്ചത് ഇപ്പം കദീം എന്നാണ് പഴയ പൊലയാത്ത് അല്ലെങ്കിൽ പഴയ തോന്നിയാത്ത എന്ന അർത്ഥത്തിലാണ് കദീം ഉപയോഗിച്ചത് അല്ലാതെ ആരാ ഇപ്പം കദീം لو كان خيرا ما سبقونا إليه وإذ لم يهتدوا به فسيقولون هذا إفك قديم ആ പഴയ തോന്നിയാസം തന്നെയാണിത് അതിന്റെ അർത്ഥം ആ കദീം എന്ന് പറഞ്ഞാൽ തോന്നിയാസത്തിന് അല്ലെങ്കിൽ വേണ്ടാത്ത ഉപയോഗിച്ച കദീമാണ് അപ്പോ മറ്റൊരു കദീമും ولما فصلت الليل قال أبوهم إني لأجد ريح يوسف لولا أن تفجرون ഇന്നൊക്കെ നബി വരാനിക്കൽ കഥയും ആ യാക്കൂബ് കുട്ടികൾ പറഞ്ഞ വർത്താനാണ് യൂസുഫ് അവിടെ യാത്രാസംഘങ്ങളോട് പുറപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിന്റെ ഭർത്താൻ എനിക്ക് കാറ്റ് അതിന്റെ വാസന എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു ബാപ്പ എങ്ങനെ ആ പഴയ ആ തന്നെയാണ് ഒന്നും ഈ മൂന്ന് തെറ്റാണ് പ്രധാനം കഥയും ഉപയോഗിച്ചത് ഒന്നും അന്നാമത് ഉപയോഗിച്ചതല്ല ബാക്കി എന്ന് പറഞ്ഞ വ്യക്തി അള്ളാഹു അപ്പോ അന്ന് ഈ മൂന്ന് അർത്ഥങ്ങൾ ഒതുക്കുന്ന ഒരൊറ്റ പദം പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ എന്താണെന്നറിയോ അതെ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഹയ്യു അവൻ നിത്യജീവനുള്ളവനാണ് ഹയ്യിന് അർത്ഥമാണ് നിത്യജീവനുള്ളവൻ ഹൈ എന്ന് പറഞ്ഞാൽ നിത്യജീവനുള്ളവൻ ഒരിക്കലും ജീവൻ നീങ്ങിപ്പോകാത്തവൻ എന്നാണ് ഹയ്യന്റെ അർത്ഥം അത് പഠിച്ചോ പഠിച്ചോ പരിചയപ്പെടുത്തിയ അത് നേരത്തെ ആ ഹയ്യാണ്ട് പഠിച്ചാൽ ഈ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവൻ എന്താണെന്ന് വെച്ചാൽ മൗജൂദാണെന്ന് പറഞ്ഞു മൗജൂദിന്റെ നേരെ അർത്ഥം അറബിയിൽ മാ ഉചിതമിനൽ മിനൽ ഇല്ലായ്മയിൽ നിന്നുണ്ടായതിനാ അപ്പൊ പഠിച്ചോണ്ട് പണ്ട് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നോ അല്ല കദീമുൻ അനാദ്യനാണ് ആ ശരി പണ്ട് അനാദ്യനാണ് എന്ന് മനസ്സിലായി ഇപ്പൊ ഉണ്ട് എന്ന് മനസ്സിലായി എന്നോ ഉണ്ടാവോ ആ ഉണ്ടാവോ അതിന് ബാക്കി വേറൊരു എന്തിനാ ഈ ഏടാ കൊടുക്കുന്നു നിൽക്കുന്നത് പഠിച്ചോൻ പരിചയപ്പെടുത്തി മാറി തന്നെ പഠിച്ചോനെ പരിചയപ്പെട്ട പോലെ എന്നിട്ട് ആ അസീതന്റെ കോലം എന്താ പറയുന്നത് അസീതന്റെ കോലം ഒരു അഖീദ വാജിബായ ഒരു സിഫത്ത് അള്ളാഹു താര സമീഅൻ അല്ലെങ്കിൽ അള്ളാഹു താര ആലിമുൻ അള്ളാഹു താര ആലിമുൻ ഇൽമുള്ളവനാണ് വേറൊരു വാജിബായ സുഹൃത്ത് അള്ളാഹ് ഇൽമുണ്ട് അള്ളാഹ് ആലിമാണെന്ന് പറഞ്ഞ അർത്ഥം അള്ളാഹ് ഇൽമുണ്ട് തന്നെയല്ലേ ഇൽമില്ലാന്ന് മുത്തഹിലായ സിബത്തിൽ കൊണ്ടെത്തിയപ്പോ അള്ളാഹു താര ജാഹിലല്ല അള്ളാഹ് ജഹിലില്ല ഇതൊക്കെ പറഞ്ഞ ഒന്നും തന്നെയല്ലേ അമ്മയും മോളും പെണ്ണു തന്നെയാണ് തന്നെ വേണ്ടാലും അതുപോലെ ജാഹിലു എന്ന് പറഞ്ഞാലും ജഹിലുണ്ട് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ ആരിമി എന്ന് പറഞ്ഞാലും മെൽമുണ്ട് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ ഇങ്ങനെ വിപത്ത് ഇങ്ങനെ എണ്ണി ഒപ്പിക്കുക അതേ സമയത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ രൂപത്തിൽ നിന്ന് മനുഷ്യരെ തെറ്റിച്ചേർന്നു അള്ളാഹു തന്നെ അർഹിൽ ആരോപണം ചെയ്തു വന്നാൽ മക്കാൻ രാജ്യമാക്കാൻ പാടില്ല മക്കാൻ രാജ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ആ മക്കാൻ രാജ്യം മുമ്പ് എവിടെയായിരുന്നു വലിയൊരു ചോദ്യമാണല്ലോ ഓരോ തിയറി ഉണ്ടാക്കുക പണ്ട് എന്നിട്ട് ആ തിയറിക്ക് അനുസരിച്ച് ഖുർആാനെ അള്ളാഹിനെ കൊണ്ട് ഒപ്പിക്കാം അതേ സമയത്ത് അള്ളാഹുത്താർ ആകാശത്തിലാണ് എന്നുള്ള കാര്യം ഇവർ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അത് വേറൊരു നെറ്റ് ഉദാഹരണമായിട്ട് ഇപ്പോ മൗലൂദിത്താ എടുത്തു നോക്കിയാൽ കാണാം إليك يا رب قد وجهت حاجاتي وجئت بابك يا ربي برغباتي أنت العليم بما تجري الضمير به يا عالم الغيب علام الخفيات ഇലയിക്ക യാ റബ്ബി അത് വജ്ജഹത്തു ഹാജാത്തി പഠിച്ചോനെ എന്റെ മുഴുവൻ കാര്യങ്ങളെയും ഞാനിതാ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നിന്റെ വാതിക്കൽ പടിവാതിക്കൽ ഞാനിതാ യാചിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നാഥ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ മുഴുവനും നിനക്കറിയുന്നവനാണ് റബ്ബേ അദൃശ്യ കാര്യങ്ങളെ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന പഠിച്ചോനെ അതുകൊണ്ട് പഠിച്ചോനെ എനിക്ക് റിസുക്ക് നിങ്ങൾക്ക് ഭക്ഷണം നീ നല്ലോണം തീരുത്തരണേ ഞാൻ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഏഴ് മുകളിൽ വെച്ച് ഭക്ഷണത്തിന് വീതിക്കുന്നവനേന അപ്പൊ അല്ല ഏകാകാശത്തിന് മുകളിലാണെന്ന് ഈ തള്ള വീട്ടിലെ തള്ളമാര് ചോറ് കിളമ്പാൻ പോകുന്ന മാതിരി മരുക്കളും ഒക്കെ ചോറ് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുമ്പോ അന്ന് ഇങ്ങോട്ട് വന്ന് വളർത്തിയോളി എന്ന് അറിയാം ചില പെണ്ണുകളെ കുട്ടികളെ അപ്പൊ വിളമ്പാൻ വേണ്ടി മാത്രം കാരണോത്തി അകത്തും പോകും ഇതുപോലെ പഠിച്ചോൻ ചോറ് വിളമ്പാൻ വേണ്ടി മാത്രം ഏഴാനാകാശത്തേക്ക് പോവുക അല്ലെങ്കിൽ ഇവിടെ ഉള്ള പഠിച്ചോന്ന് പറഞ്ഞ പോലെ ഏഴാകാശങ്ങളുടെയും മുകളിൽ വെച്ച് ആകാശങ്ങളുടെ മുകളിൽ വെച്ച് ഭക്ഷണത്തിന് വീതിക്കുന്നവനെ എനിക്ക് കൃത്യമായി വീതിച്ചേർന്നേന്നാ പിന്നെ വേറെ നിങ്ങൾ നോക്കി മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയുടെ ആകാശാരോഹണം നമുക്കറിയാലോ നബി സല്ലാഹു അലൈഹി വസ്ലമ മസ്ജിദ് അൽ ഹറാമിൽ നിന്നും മസ്ജിദ് അൽ അക്സയിലേക്കും മസ്ജിദ് അൽ അക്സയിൽ നിന്നും ഏ ആകാശത്തിലേക്കും രാപ്രയാണം ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ഖുർആൻ കണ്ടും ഹരീത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് അള്ളാഹുക്കാരെ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് ഇവിടെയും അവിടെയും മക്കത്തും വൈത്തലും കത്തത്തിനും ആകാശത്തിനും ഭൂമിയിലൊക്കെ ഒരുപോലെയാണെങ്കിൽ എന്തിനെ നബി സല്ലാഹുലം ആകാശത്ത് പോയി മസ്ജിദുൽ ഹറാമിൽ ഏതെങ്കിലും മൂലക്ക് രണ്ടാമത് കുത്തിന് വർത്താൻ പറഞ്ഞാൽ പോരെ ഇതിലെ ഒരു നമ്മളെ ഉമ്മർക്കാകുണ്ട് ഉമ്മർക്കാകിന്റെ ഒരു വെയ്ത്തുണ്ട് ഇരയിക്ക യാറബി എന്ന് പറഞ്ഞ വെയ്ത്ത് അതില് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം ജലീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അങ്ങനെ ആകാശാരോഹണം ചെയ്തു എന്നിട്ട് ഹത്താനി ബഹിരിൻ നൂരി വഖഫ് في شطه رعبا وودع وهتف دعني تقدم يا حبيبي لا تخف أبشر تنادي ربك القيوم صلوا عليه وسلموا تسليما ബഹ്റന്നൂർ അഥവാ ആ, പ്രകാശക്കടൽ അതിന്റെ അടുക്കൽ വരെ രണ്ടാളും കൂടെ പോയി രണ്ടാളോട് പോയിട്ട് അവിടെ എത്തിയപ്പോ ജിബിരിയിൽ പറയാണ് ദൈനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് ഹബീബായ റസൂലേ ഇനി നിങ്ങൾ മുമ്പോട്ട് കടിക്കൂ എനിക്ക് വരാൻ പറ്റില്ല മൂപ്പര വീസന്റെ അവധി അവിടെ തീർന്നുകളും ബഹ്റൂർ കളഞ്ഞ് പാഞ്ചിപുരിയിൽ എത്തൂല അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് മുമ്പോട്ട് ഗമിക്കൂ എന്നിട്ട് അങ്ങയുടെ കയ്യുമായ നാഥനുമായി സംഭാഷണം നടത്തൂ റസൂരെ അതെ കയ്യുമായ നാഥനുമായി സംഭാഷണം നടത്തൂത് ഈ പ്രകാശക്കാരന്റെ കടന്നപ്പുറം ചെന്നിട്ട് ഇതൊക്കെ അള്ളാഹു താല ഒരുപോലെ ഒരുപോലെയാണെങ്കിൽ എന്തിനെ കൂട്ടരെ ഈ കളിയൊക്കെ കളിച്ചത് ആകാശത്ത് പോയി ജിബിരിയിലെ കൂടെ പോയി ഇവർക്ക് മിൽക്ക് ഈ പ്രകാശക്കടലിൽ അവിടെ ചെന്ന് അവിടുന്ന് അങ്ങോട്ട് നബി സ്വന്തം പോയി ഈ കോലഘട്ടത്തിൽ കെട്ടണോ മക്കത്ത് മസീദുൽ അറാമിലോ അല്ല സ്വന്തം ഓഫീസിൽ നിന്നൊരാൾക്ക് വേണമെങ്കിൽ ബൈത്തൽ മുഖത്ത് പോയിട്ടോ അവന്താ ചോദിച്ചാല് ചോദിച്ചാൽ അള്ളാഹുത്താല അറസിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാണ് പക്ഷെ പലരുടെയും മനസ്സിൽ അത് കൊള്ളാത്തത് കൊണ്ട് അതിനൊരു തെവീര് എന്താ തെവീര് എന്നറിയോ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗല എന്നാകുന്നു അതിന്റെ അർത്ഥം ഇസ്തൗല എന്ന് പറഞ്ഞാൽ അധികാരം ഏറ്റു ഇതുപോലെ ഇറാഖിന്റെ അധികാരം കൈമലാക്കി മിൻ വൈരി സൈബിൻ വധമിൻ മുഹറാക്കി വാൾപ്രയോഗമോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ അപ്പോ അതിന്റെ അർത്ഥം എന്താണ് ഇഷ്ടമില്ല അധികാരം കൈക്കലാക്കിയതാ ശരി അപ്പൊ പണ്ട് ആരും തരുന്നത് അള്ളപ്പ അധികാരം കൊണ്ട് വാങ്ങുക തുമ്മസ്തവായിലെ സമായി സ്വഭാവന്റെ സമാവാദി തുമ്മസ്തമായല്ല പിന്നീട് അവൻ അർജിന്റെ അധികാരം ഏറ്റുവാങ്ങിയതോ അങ്ങനാണെങ്കിൽ പണ്ട് ആരും തരുന്നത് ബഷീർ ഇറാഖിന്റെ അധികാരം ഏറ്റുവാങ്ങുന്നതിന് വേറെ രാജാവ് ഉണ്ടായിരുന്നു അവിടെ ഇതുപോലെ ഈ അർജുനുണ്ടായിരുന്നു വേറെ രാജാവ് പിന്നെ ഞമ്മടെ മനസ്സിൽ ഒതുങ്ങാത്തൊരു കാര്യം എന്താ അങ്ങനെ അരിസിന്റെ മുകളിലുള്ള പഠിച്ചവൻ ഇങ്ങോട്ടൊക്കെ കണ്ണ് കാണുമോ എന്നുള്ളതാ അതിനാണ് അള്ളാഹു താര പറഞ്ഞത് അതെ ആകാശങ്ങളെയും ഭൂമിയെയും ശ്രദ്ധിക്കുക എന്നത് അവനത് ഭാരം പിടിച്ച കാര്യമല്ല അവനത് പ്രയാസമുള്ള കാര്യമല്ല അവൻ അത്യുന്നതിനും മഹാനുമാകുന്നു നിങ്ങൾ മനസ്സിലാക്കിയതിനപ്പുറം മഹാനാകുന്നു റബ്ബ് അവൻ അരിശിലാരോഹണം ചെയ്തിട്ടുണ്ടെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളോ ഏതെങ്കിലും തരങ്ങളോ അവന്റെ അശ്രദ്ധ അല്ലെങ്കിൽ അവൻ അശ്രദ്ധമായിക്കൊണ്ടുള്ള അവന്റെ ജീവി അവന്റെ ശ്രദ്ധകളെത്താത്ത അവന്റെ അറിവുകളെത്താത്ത അവന്റെ കുതിരത്തുകളെത്താത്ത യാതൊരു സ്ഥലവും ഭൂമിയിലില്ല അതാണ് റഹ്മാനായ റബ്ബ് അതേ ലഹുമാഫി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിനുള്ള ഉള്ളതാണ് അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അള്ളാഹുവിന്റെ അടുക്കൽ വന്ന് ശുപാർശ പറയുന്നത് ആരാണ് അവനെ കാട്ടെ എന്ന് അവിടുത്തെ പറയും ആരാണ് അങ്ങനെ വെച്ചാൽ ഏത് അന്നല്ലാത്ത ആളുകൾ ആരാധിക്കുന്ന ആളുകൾ പറഞ്ഞ നൊണ്ടി ന്യായത്തിനൊക്കെ മറുപടിയാണ് ഈ ആയത്തിൽ പറയുന്നത് ആയത്തിൽ കുറിച്ച് എന്തറിയോ അള്ളാഹു എന്ന് പറഞ്ഞാൽ നിത്യജീവനുള്ളവനാണ് അവ കയ്യൂം അവൻ ജഗന്നിയന്താവാണ് ഉറക്കമോ ആലസ്യമോ അവനെ ബാധിക്കുകയില്ല ഇങ്ങനത്തെ ഉറക്കം ബാധിക്കുന്ന അല്ലെങ്കിൽ ആലസ്യം ഉണ്ടാകുന്ന തൂങ്ങിയുറക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ നിയന്ത്രണങ്ങൾ കയ്യിലില്ലാത്ത നിത്യജീവനില്ലാത്ത ഒരു ശക്തിനെ ആരാധിച്ചിട്ട് കാര്യമില്ല കാരണം ആരാധിക്കുന്ന വസ്തുവിന് ജീവൻ ഉണ്ടാവുക ആരാധിക്കപ്പെടുന്ന വസ്തുവിന് ജീവൻ ഇല്ലാതിരിക്കുക ആരാധിച്ച കാര്യമുണ്ടോ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന വസ്തു ഉറങ്ങുക ഇവൻ ഉണരുക ഇവൻ വിളിച്ചാല് മറ്റോ കേൾക്കുമോ എനിക്ക് തൂങ്ങി ഇറക്കാൻ നിൽക്കുക എന്നാ അവൻ വിളിച്ചാൽ ചിലപ്പം കേൾക്കും കേട്ട പറഞ്ഞല്ല കേൾക്കുക കേട്ടതല്ല മനസ്സിലാക്കുക അഞ്ചു കെട്ട് വീടി എന്ന് പറഞ്ഞാൽ അവൻ കേട്ടത് അഞ്ചു കെട്ട് ചൂടിയിലാണ് കാരണം ഉറക്കത്തല്ലേ അപ്പൊ അള്ളാഹുവിന് എന്തില്ല നൗമില്ല നുഴാസുമില്ല അങ്ങനത്തവനാണ് അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന്റേതാണ് ും അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവനാരാണ് അതിന്റെ പ്രയോഗങ്ങളും നോക്കണുണ്ടോ ആരാണ് അടുക്കൽ ശുപാർശ ചെയ്യാൻ പോകുന്നത് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരി എന്നുള്ള ആ കോലത്തിൽ തന്നെ പഠിച്ചു മതി മൻ ആരാ ഇതല്ലതി അവനാരാ അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ എന്നിട്ട് ശുപാർശ എന്ന് പറഞ്ഞതിനെ പറ്റി പറയാം ചില ആളുകൾ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ സ്വാരഹ്യങ്ങൾ മുഖർറബീങ്ങൾ അവതാരികൾ ഔത്താറുകൾ തുടങ്ങിയിട്ടുള്ള മഹാന്മാര് നാം അവരോട് പറയുന്നു അവർ അള്ളാഹുവിനോട് പറയുന്നു അതാണ് ശുപാർശ എന്നാലേ ഈ ജാതി ശുപാർശ പഠിച്ചത് ഇത് ഏത് ഇവിടെ ശുപാർശ എന്ന് പറഞ്ഞാൽ മലയാളിൻ്റെ അടുത്ത് ജഡ്ജിന്റെ അടുത്ത് തന്നെ ചിലപ്പം വക്കീൽ ശുപാർശ ചെയ്ത് തരാം നേതാവിൻ്റെ അടുത്ത് രാജാവിൻ്റെ അടുത്ത് ഒരു ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ്റെ വിളിച്ചു ഒക്കെ ശുപാർശ ചെയ്യാം വരെ മലയാളി വിളിച്ച് രീതി പറയും വേറൊരാൾ വല്ല അടുത്തുള്ള കാര്യത്വം കാര്യസംബന്ധിയിട്ട് പറയാൻ മലയാളി ഈ മുഹമ്മദിനെ എനിക്ക് വളരെ കാര്യം പരിചയമുണ്ട് മോന് വളരെ വലിയ ആൾക്കാരനാണ് ഒരു കുഴപ്പമില്ലാത്ത ഇപ്പൊ ഓന് ചെറിയ വിഷമുണ്ട് ഓനൊന്ന് നോക്കണേ എന്റെ ഓന്റെ മകളൊരു കല്യാണം യാതൊരു ഒഴിവുമില്ല എന്താണ് പൈസ കിട്ടാനുണ്ട് മറ്റേ വരാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്ന ദിവസമാണ് കല്യാണം അതുകൊണ്ട് പതിനായിരം റുപ്യ കടം കൊടുക്കണം മുതലാളി കാര്യത്തിനോട് അറിയാടാ എനിക്ക് ഈ മനുഷ്യനെ അറിയില്ലട്ടോ മുതലാളി എനിക്ക് പത്ത് പതിനഞ്ച് പേർക്ക് പരിചയമുണ്ട് ഓൻ വളരെ മര്യാദക്കാരനാ ഒരു അപകടം ഇല്ലാത്ത കൊടുക്കാം എന്നാ ഇത് പറഞ്ഞനുസരിച്ച് ഞാൻ കൊടുക്കാം എന്താ മുതലാളിക്ക് ഇപ്പൊ അന്നോ കള്ളനാണോ തോന്നിയാസിയാണോ ഇപ്പം പാട്ട് വാരിക്കരുതോ ഒന്നും അറിയില്ല പക്ഷെ മറ്റോ പറഞ്ഞ് അനുസരിച്ച് കൊടുക്കുക അതിന് ആ ശുപാർശ അറിയാം അള്ളാഹു അറിയാന് അള്ളാഹു സുബാനുവത്താല സൃഷ്ടികളുടെ മുൻഭാഗത്തിലുള്ളതിനെയും പിൻഭാഗത്തിലുള്ളതിനെയും അവന്റെ ഭാവിയെയും ഭൂതത്തെയും കൃത്യമായും വ്യക്തമായും അറിയുന്നവനാണ് അള്ളാഹു ഈ പഠിത്തത്തിൽ അറിയാം പരീക്ഷ തന്നെയാന്ന് വെച്ചോളുകൾ പഠിച്ചവനെ ഈ മുരീതിന് എനിക്ക് വടക്കാരെ പരിചയമുണ്ട് അതുകൊണ്ട് ഓരൊരു കുട്ടീനെ കൊടുക്കണേ പഠിച്ചവർ ഒരു പരിചയമില്ലാത്ത മാതിരി പഠിച്ചവരോട് അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റുമോ ഇവനെനിക്ക് നല്ല പരിചയമാണ് ഓൻ എന്നോട് വളരെ നല്ല നിൽക്കാൻ പെരുമാറില് യാതൊരു ഭാഗത്തോട് വേണ്ടി അതുകൊണ്ട് ഓന്റെ കാര്യം സാധിച്ചു കൊടുക്കണേ അള്ളഹാനോട് അറിയാൻ പറ്റുമോ ഇല്ല അത് തന്നെയാ പറഞ്ഞത് അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അവർ ഉദ്ദേശിച്ചതല്ലാതെ ഇവർക്ക് വ്യക്തമായി സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയില്ല ആർക്ക് ശുപാർശ ചെയ്യുന്ന ആളുകൾക്ക് അവന്റെ സിംഹാസനം ആകാശഭൂമികൾക്ക് വിശാലമാണ് ആകാശത്തെയും ഭൂമിയെയും സൂക്ഷിക്കുക എന്നത് അവനൊരു ഭാരിച്ച കാര്യമല്ല അവനൊരു പ്രയാസമുള്ള കാര്യമല്ല അവൻ മഹാന മഹാനാണ് അവൻ അത്യുന്നതനുമാണ് ഇങ്ങനെ പഠിച്ചവരെ മനസ്സിലാക്കി നിങ്ങൾ എന്നാ പിന്നെ ഈ അള്ളാഹു മൗജൂദും കരീമും ഇതൊക്കെ കെട്ടിക്കളയണ്ട അള്ളാഹു അള്ളാഹുത്താര പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കാത്തതിനുള്ള അപാകതയാണ് സത്യത്തിൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടായ വലിയൊരു പാളിച്ച അങ്ങനെ അല്ലാതെ നമ്മൾ മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ പല ആളുകളുടെയും മനസ്സിലുള്ളത് പഠിച്ചോന്ന് എന്ന് പറഞ്ഞാല് ഓ രാമാസ്വാമിയാണ് ആ ഈ തമിഴ്നാട്ടിലൊക്കെ സ്വാമിമാരുണ്ടാകും ദൈവത്തിന്റെ എത്തി എന്നിട്ട് ജീവിക്കുന്ന ദൈവം കണ്ടല്ലോ എനിക്ക് ഗുണം വരണം അല്ലെങ്കിൽ കുട്ടികൾ വേണം ആമാ അങ്ങനെ ആയിക്കോട്ടെ അതുപോലെ പഠിച്ചോ എന്നൊരു തീരുമാനം എടുത്തു പിന്നെ ചെയ്തു പറയാ നീ അങ്ങനല്ല വേണ്ട എങ്ങനെ ഓ പഠിച്ചോ എന്നാ പിന്നെ ആമാ സ്വാമി അങ്ങനെ ആയിക്കോട്ടെ പഠിച്ചോ ഒന്ന് വെയിൽ ഇറക്കിക്കണോ ചേച്ചു മറ്റേ ആൾ പറഞ്ഞേ പഠിച്ചോ ഒന്ന് വെയിൽ ഇറക്കിക്കാൻ പറ്റില്ല എന്റെ ആളുകൾക്കൊക്കെ ദോഷമാണ് അപ്പൊ മഴ ഏൽപ്പിക്കണം എന്നാ പിന്നെ ആമാ സ്വാമി ഇങ്ങനെ രാമാസാമി പഠിച്ചവനെ സംബന്ധിച്ചാണ് പല ആളുകളും മനസ്സിലാക്കി അതുകൊണ്ടാണ് പടച്ചതമ്പുരാനെ മനസ്സിലാക്കേണ്ട പ്രകാരം അവര് മനസ്സിലാക്കിയില്ല അതെ പഠിച്ചോന് എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നേ അതാണ് മയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനെ സംബന്ധിച്ച് പറഞ്ഞ് അവർക്കെന്ന ബേസ് എന്ന് പറയുന്ന ബേസ് ഉണ്ട് അതിൽ പറയുന്നുണ്ട് മൂക്കര കഴിവ് എന്താ അറിയോ മലക്തൂ ബിലാദല്ലാഹി സർക്കൻ വമഗ്രിബ وإن شئت أبنيت لنا بلهوتي അള്ളാന്റെ ഭൂമി പാശ്ചാത്യവും പൗരത്വവും ഒക്കെ ഞാൻ അധീനപ്പെടുത്തിയിരിക്കുന്നു ഏ അഭിനയിത്തുൽ അനാമാബില എന്നിട്ട് ഞാനങ്ങാൻ വിചാരിച്ചാൽ ഒരൊറ്റ നോട്ടം കൊണ്ട് ഭൂമി മുഴുവൻ ഞാൻ ഉണ്ടായി കളയുന്നു എന്റെ മുമ്പ് വന്നിട്ട് എതിര് പ്രവർത്തിച്ച ആളുകൾക്ക് നരകമുണ്ടാകുമെന്ന ഒരു ഒരു തീരുമാനം ഇവിടെ പ്രഖ്യാപിച്ചു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ മഹത്വം കൊണ്ട് ഞാൻ നരകത്തിന്റെ വാതിലെ നടത്തിയായിരുന്നു നബി അങ്ങനെ പറഞ്ഞു പോയി എന്താ ചെയ്യാണ് എന്ത് ഞാൻ ശ്രദ്ധിക്കണേ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ എന്റെ മുമ്പ് വന്നിട്ട് തെറ്റ് ചെയ്തവന്റെ നരകവും ശരി ചെയ്തവന്റെ സ്വർഗവും ഉണ്ടെന്ന തീരുമാനം പ്രഖ്യാപിച്ച് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ മഹത്വം കൊണ്ട് ഞാൻ നരകത്തിന്റെ ബാധ്യത അടയ്ക്കുമായിരുന്നു ഇപ്പൊ ഇവിടെ നബിത്തല്ലായുധലമിനോട് നമുക്ക് ദേഷ്യമോ സ്നേഹമോ തോന്നുക ഇപ്പൊ നബിനോട് ഈ വേസ്റ്റ് കേൾക്കുന്നവൻ എന്താ തോന്നുക വല്ലാത്ത റസൂൽ കിട്ടോ നബി പറ്റിച്ച് അന്ന് വന്ന് പറഞ്ഞു പോയതല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെട്ടിനി എന്ന് തോന്നലില്ലേ ഇതൊക്കെ തന്നെയാണ് ആ നബി സല്ലാഹു എതിരുണ്ടാക്കുക പഠിച്ച നമ്പുരാനെ കുറഞ്ഞടായിട്ട് മനസ്സിലാക്കുക ഇതൊക്കെ തന്നെയാണ് ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം അങ്ങനെ പടക്ക നമ്പുരാനെ സംബന്ധിച്ച് അള്ളാഹുക്കാരെ ലോകത്തെവിടെയുമുള്ള പാലിൽ വെണ്ണയുള്ള പോലെ എവിടെയുമുള്ളവരാണെന്ന് മനസ്സിലാക്കുകയും അതേ പ്രകാരം അവൻ നേരത്തെ നേരെ പരിചയപ്പെടുത്തിയിട്ടുള്ള വിശേഷണങ്ങളിൽ നിന്ന് മാറ്റിക്കളയുകയും അങ്ങനെ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു ക്രൂര ജന്തു അതെ എന്ത് കാര്യത്തിനും ചെന്ന് പറയാൻ പറ്റാത്ത ഒരു ക്രൂര വസ്തു എന്നാണ് അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കി അതുകൊണ്ടാണല്ലോ അള്ളാഹ് അല്ലാത്ത ആളുകൾക്ക് എന്താക്കുന്നത് ശുപാർശയ്ക്ക് വേണ്ടി പോകുന്നത് പഠിച്ചവനോട് വലിയ ദേഷ്യമാണ് പഠിച്ചവനോട് വലിയ വെറുപ്പാണ് കാരണം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് അള്ളാഹത്തിനോട് വലിയ വെറുപ്പായിരിക്കും അതുകൊണ്ട് ഷെയ്ഖ നിങ്ങൾ എന്താക്കണം അള്ളാഹിന്റെ അടുത്ത് ശുപാർശ ചെയ്യണം എന്നല്ലേ പറയല് കൂട്ടിയോ നിങ്ങൾ ഷെയ്ഖന്മാർക്കൊക്കെ ഇങ്ങനത്തെ ആളുകളോട് വലിയ ഇഷ്ടമാണ് ഏത് നിസ്കരിക്കാതെ മദ്യപിച്ചോ തോതിവാസം ചെയ്തോ ഹറാമ് തിന്നോ ഒക്കെ നടക്കുന്ന പാവങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഔര്യാക്കന്മാർക്ക് ഇവരോടൊക്കെ വലിയ ഇഷ്ടമാണ് ഞങ്ങളുടെ ധാരണ മൊഹീദ്ദീൻ ചെയ്തതിനെ പറ്റി പറഞ്ഞു കേട്ടില്ലേ അവരെ ഒരുത്തരി പോയി മസുഹാറ കൊണ്ടാരെ അപ്പോഴേ നാടെല്ലാം തീയാൽ നിറച്ചവർ മൂപ്പർക്ക് ദേഷ്യം പിടിച്ചാലുള്ളൊരു കോലാ പോയി ഒരാള് ചെന്നിട്ട് കളിയാക്കി കളിയാക്കിയപ്പോ മൂപ്പൻ എന്താക്കി ആ നാട് മുഴുവൻ അങ്ങോട്ട് ഭസ്മായി കാണും തീ എന്നാ പടച്ചാൻ പുരാൻ നമ്മളൊക്കെ എത്ര പ്രാവശ്യം കത്തിക്കണോ നിങ്ങൾ ചിന്തിച്ചു നോക്കി അവന് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ ഉണ്ട് എന്നുള്ളതിന് തെളിവെന്നാല് അതാണ് ലാ ഇലാഹ റഹീം അള്ളാഹു എന്ന് പറഞ്ഞാൽ അവനല്ലാതെ ആരാധ്യനില്ല അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണ് ആ രക്ഷിതാവ് എന്നിട്ട് റഹ്മാനുർ റഹീം ആ രക്ഷിതാവ് കാരുണികനും കരുണാനിധിയുമാകുന്നു ആര് പടത്തോളി പടച്ചവൻ കാരുണികനും കരുണാനിധിയുമാണ് റബ്ബുൽ ആലമീനായ രക്ഷിതാവിനേക്കാൾ മനുഷ്യനോടെന്നില്ല ലോകത്തിനോട് സ്നേഹമുള്ള കനിവുള്ള അറിവുള്ള യാതൊരു ശക്തിയും ലോകത്തിനുണ്ടെന്ന് വിശ്വസിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇത് സമ്മതിക്കാനായിരുന്നു അറബിയൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് മുസ്ലിങ്ങൾക്ക് അവരോടെങ്ങാനും റഹ്മാനായ റബ്ബിന് സുരൂര് ചെയ്യുന്ന ചോദിച്ചാല് എന്ത് അമർ റഹ്മാൻ എന്തായി റഹ്മാൻ റഹ്മാൻ എന്നാണ് എനിക്ക് മനസ്സിലായില്ല മനസ്സിലാവൂലല്ലോ എനിക്കത് മനസ്സിലാകുന്നില്ല മനസ്സിലാവില്ല കാരണം മനസ്സിലാക്കാൻ ആദ്യം തീരുമാനിച്ചിട്ടില്ല അള്ളാനെ അർഹമുറാഹിമിനായ റബ്ബ് അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും മനുഷ്യനോട് അറിവുള്ള കനിവുള്ള സ്നേഹമുള്ള ആൾ അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് ആരെ പിടിക്കാനും നമുക്ക് പറ്റൂല്ലോ അള്ളാഹിനേക്കാൾ നമ്മളോട് സ്നേഹമുള്ള ജാത്തുണ്ടോ എഴുതുണ്ടോ മനാക്കുണ്ടോ ഷെയ്ഖുണ്ടോ കുത്തുബുണ്ടോ മൗസുണ്ടോ ആരെങ്കിലും ഉണ്ടാവോ ഇല്ല കാരണം മനുഷ്യനോട് ഏറ്റവും സ്നേഹമുള്ളവൻ ഏറ്റവും കനിവുള്ളവൻ ഏറ്റവും അലിവുള്ളവൻ ഏറ്റവും കാരുണ്യമുള്ളവൻ പടച്ചിടപുരാനാണ് അതാണ് അവൻ കാരുണികനാണ് കരുണാനിധിയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അത്ര മനുഷ്യനോട് കരുണയുള്ള മനുഷ്യനോട് അരിവുള്ള മനുഷ്യനോട് കാരുണ്യമുള്ള ഒരു ശക്തിയും ലോകത്തിലില്ല അതെ ഒരു മനുഷ്യൻ വഹദ് പർവ്വതത്തിനേക്കാൾ വലിയ പാപവുമാനവുമായിട്ടാണ് സർവശക്തനായ അള്ളാഹുവിനെ സമീപിക്കുന്നതെങ്കിൽ അവൻ ആത്മാർത്ഥമായി പാശ്ചാത്തലിക്കുകയാണെങ്കിൽ മുഴുവനും പുറത്തു കൊടുക്കാൻ പടച്ച പുരാൻ തയ്യാറാണ് അതെ ശിർക്ക് ചെയ്തു വ്യഭിചരിച്ചു കട്ടു തോന്നിവാസം ചെയ്തു അങ്ങനത്തെ എല്ലാ തോന്നിയ കാര്യങ്ങളും ചെയ്തൊരു വ്യക്തി അവരെന്താണ് നരകത്തിൽ ആപതിക്കുന്നതാണ് إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما അതെ ഇല്ലാമൻ താപ ആമന വഅമില അമലൻ സാലിഹ പാശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവൻ ഒഴികെ فأولئك يبدل الله سيئاتهم حسنات ആ ആളുകൾക്ക് അള്ളാഹു താല തിന്മക്ക് പകരം നന്മ പകരമാക്കി കൊടുക്കുന്ന ഏത് തൂബ ചെയ്താലേ അപ്പൊ ഒരുപാട് തെറ്റി എന്നിട്ടോ പാശ്ചാത്തലിച്ചു എന്നാൽ അള്ളാഹുത്താല ആ തിന്മകൾക്ക് പകരം നന്മ കൊടുക്കുന്ന എന്നാ ഞാൻ കുറച്ചുകാലം തെറ്റ് ചെയ്യട്ടെ എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വരാൻ ആരും വിചാരിക്കണം കേട്ടോ കാരണം തെറ്റ് തന്നെയാണ് മരിക്കുന്നതെങ്കിലോ നാളെ മടങ്ങാൻ വിചാരിച്ചൊരു കാര്യമില്ലല്ലോ നാളേക്ക് ഉണ്ടാവും അറിയാം അപ്പോ അള്ളാഹുദാര അവന്റെ അടുക്കൽ പാശ്ചാത്തലിച്ച് മടങ്ങുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സന്തോഷം കാണിക്കുന്ന ആളാണ് നമ്മളെ മനസ്സിലാക്കി പോലെ അള്ളാഹുദാര ക്രൂര ജന്തു അല്ലെങ്കിൽ നമ്മോട് വിദ്വേഷമുള്ളവനോ വെറുപ്പുള്ളവനോ പകയുള്ളവനോ അല്ല നമ്മളോട് അനുഭാവമുള്ള സ്നേഹമുള്ള അരിവുള്ള കാരുണ്യമുള്ളവനാണ് റഹ്മാൻ ആ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകളും അള്ളാഹു അല്ലാത്ത ആളുകളുടെ അടുക്കൽ പോയിട്ട് എന്താക്കുന്നത് കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നത് അങ്ങനെയാണ് അവന് ശിർക്കുണ്ടായത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് പലർക്കും ഓരിച്ചു കൊടുക്കുന്നത് അള്ളാഹു അല്ലാത്ത പല ആളുകൾക്കും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അങ്ങ് ഓരിച്ചു കൊടുത്ത് അവസാനം നോക്കുമ്പോൾ അള്ള എന്താണ് അള്ള അല്ലാത്തത് എന്താണെന്ന് മനസ്സിലാവാത്ത കോലത്തിലെത്തി നമ്മൾ തെരീകത്തുകാരൊക്കെ സ്ഥിതി പറയാം ഏയ് തെരീക്കത്തിന് കുറെ ആളുകളെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ ഇപ്പൊ പണ്ടൊക്കെ തെരീക്കത്ത് എന്ന് പറഞ്ഞാല് ഇല്ലാഞ്ഞാലും അല്ലാതെ ഒരാൾക്ക് ഒരാൾക്കൊരു അവന്റെ ഷേഖ് ഷേത്താനാണ് എന്നായിരുന്നു വേളറിയത് ഇന്നിപ്പോ സമസ്തക്കാരെന്നെ പ്രസംഗിക്കുന്ന എന്താണെന്നറിയങ്ങള് സമസ്തക്കാരെ പ്രസംഗം കേൾക്കണമെങ്കിൽ നീലേശ്വരം ഇസ്ലാമിന്റെ യഥാർത്ഥ പാത തുറന്നു കാണിക്കാൻ ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് ജില്ലയിലെ എല്ലാ മുദരിസുമാരോടും ഖത്തീബുമാരോടും മാലിന്യങ്ങളോടും പ്രസ്ഥാന ബന്ധുക്കളോടും സുന്നി യുവജന സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിച്ചു ശ്രദ്ധിക്കണേ മർക്കസു ഇസ്ലാമിയയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കണ്ടക്ടർ അബ്ബാസ് ആദി അധ്യക്ഷത വഹിച്ചു ചെങ്കളം അബ്ദുല്ല ഫൈസി സാഗരം പറഞ്ഞു തങ്ങളും ബീവിയും മൗര്യയുമായി ചമഞ്ഞും പുതിയ മക്ബറുകൾ ഉണ്ടാക്കിയും അനാചാരത്തിന്റെ വഴി തുറന്ന് ഇസ്ലാമിനെ അവഹേളിക്കുന്ന പദ്ധതികളെ ഉന്മൂലനം ചെയ്യണമെന്നും ഔലിയാക്കളിലെ കതിരും പതിരും ജനസമക്ഷത്തിൽ നിന്ന് തുറന്നു കാണിക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തു ഇതാരാ പറയുന്നറിയോ മുജാഹിദികളല്ല സമസ്ത കേരള സുന്നി യുവജന സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പാസാക്കിയ പ്രമേയാണ് എന്ത് തങ്ങളും ബീവിയും ഔലിയയുമായി ചമഞ്ഞും പുതിയ മക്ബറകൾ ഉണ്ടാക്കിയും അനാചാരത്തിന്റെ വഴി തുറന്ന് ഇസ്ലാമിനെ അവഹേളിക്കുന്ന പദ്ധതികളെ ഉന്മൂലനം ചെയ്യണമെന്നും ഔലിയാക്കളിലെ കതിരും പതിരും ജനസമരസ്യങ്ങൾ തുറന്നു കാണിക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തു സമുദായത്തെ ഇരുട്ടിലേക്കും അവിശ്വാസത്തിലേക്കും നയിക്കുമാറ് നടമാടിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ യോഗം മുസ്ലിങ്ങളെ ഉണർത്തി വളരെ താമസിച്ചു പോയി ഇത് മാത്രം അല്ലേ നമ്മളൊരു ഒന്നര നൂറ്റാണ്ടിന് അപ്പുറം പറഞ്ഞു ഇവരിപ്പം പറയുന്നു മാത്രം സമസ്ത ജില്ലാ secretary U A U M Abdul Rahman Musliyar S Y state secretary C K Maniyur Pallippuzha Abdulla Moulavi തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതാണ് റിപ്പോർട്ട് ഇത് ചന്ദ്രിക തൊണ്ണൂറ്റി രണ്ട് നവംബർ ഇരുപത്തി ആറിലതാ ഇനിയുണ്ട് വായിക്കുന്ന സമയം അപ്പോ സ്വന്തം അണികളെ ഇപ്പൊ പിടിച്ചിട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ള നിലക്കായപ്പോ ഇങ്ങനെ തെറ്റ് വിടുകയാണ് ആ അങ്ങനെയുണ്ട് തെറ്റുണ്ട് മോശമുള്ള ആളുകളും ഉണ്ട് എന്നൊക്കെ പണ്ട് ഇത് തെരീക്കത്തുകാർക്ക് ചെയ്തു കൊടുക്കുന്ന പുസ്തകം അവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് അസുറാറുൽ മഹത്വത്തി എന്ന അതിന്റെ പേര് ഇതിന്റെ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്നറിയോ ഈ കിതാബിനെ മനസ്സിരുത്തി വായിക്കുകയും മനസ്സിലാവാതെ വരുന്ന സ്ഥലങ്ങളെ ഷെയ്ഖോടും ഹരീഫമാരോടും മാത്രം ചോദിച്ചറിയുകയും ചെയ്യേണ്ടതാണ് അത് കൂടാതെ മറ്റാർക്കും കാണിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നത് ഹറാമായിരിക്കും വേറെ ആർക്കും ഇത് കാണിച്ചു കൊടുക്കാൻ പാടില്ല കാരണം ആചാരി അതിലുണ്ട് ഞാൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ലായിലാഹിലുള്ള അർത്ഥം കേൾക്കണം ഹസീക്കത്തിൽ ഇതിന്റെ മയന ലാ ഇലാഹ ഇല്ലല്ല ഒരു ലോകത്തും അള്ളാഹു അല്ലാതെ ആരുമില്ല മുഹമ്മദ് നബി സല്ലാ വല്ലം അള്ളാഹു അള്ളാഹു വെളിപ്പെടുന്ന സ്ഥലമാകുന്നു എന്നാകുന്നു ലായിലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ലോകത്തും അള്ളാഹു അല്ലാതെ വേറെ ഒന്നുമില്ല അതാണ് വഹദത്തുൽ വുജൂദ് എന്നാണ് അദ്വൈത സിദ്ധാന്തം എല്ലാം ദൈവം ആ പണ്ട് ചെങ്ങായി റൊട്ടി എന്നൊന്നും പറഞ്ഞില്ലേ അക്കല റബ്ബു റബ്ബാ ഒരു റബ്ബ് മറ്റേ റബ്ബ് തിന്നു കാരണം റൊട്ടിയും പഠിച്ചവനാണ് ഓരും പഠിച്ചവനാണ് ഒരു പഠിച്ചവൻ മറ്റേ പഠിച്ചിട്ട് ഒരു കൂപ്പി പാടി إِلَّا إِلَٰهُنَا وَمَا اللَّهُ إِلَّا رَاهِبٌ فِي الْكَنِيسَةِ നായി പന്നിയൊക്കെ ഒന്നൽ കൽബ് വൽ ഖുന്ദീർ നായും പന്നി ഒന്നുമല്ല ഇല്ല ഇലാഹുന നമ്മുടെ ദൈവങ്ങളല്ലാതെ അല്ല അപ്പൊ പഠിച്ചവൻ എന്ന് പറഞ്ഞാൽ ആ ചർച്ചിലുള്ള ഒരു പോ- ഒരു പുരോഹിതൻ മാത്രമാണ് അത്ര വ്യത്യാസമുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇലാഹ് തന്നെയാണ് എന്നാണ്. ഇതേ സിദ്ധാന്താണ് ഇത് ആര് പ്രകടിപ്പിക്കുന്നതറിയോ കാതിരി തരീക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹമത്തുള്ളാഹി അലഹിയുടെ പേരിലുണ്ടാക്കിയ തരീക്കത്തിന്റെ ആളുകൾ സ്വന്തം മുരീന്മാർ കൊടുക്കുന്ന പുസ്തകമാണ് ഇതിനാണ് വായിച്ചോളാം ആ ഇതിന്റെ പേര് അസറാവുൽ ഹക്കീം നമ്മുടെ തെരീക്കത്തിന്റെ അഴിവുകാർക്ക് ഹാത്തായി എഴുതപ്പെട്ടതാകുന്നു മൂന്നാണ് ഏയ് ഇതിൽ പുസ്തകത്തിൽ പറഞ്ഞ ജാമയമായി തെരീക്കത്തിൽ ഹക്കീക്ക شيخنا ومرشدنا ومولانا أبو الفضل السيد محمد جلال الدين الحيدروسي النوري القادري الصوفي الرفاعي الشاذلي الجسي النقشبندي العنبروسي مولدا آل ومرقدا قدس سره അന്തറോസ് ദ്വീപിൽ ജനിച്ച് ആറ് ദ്വീപിൽ മരിച്ച മഹാനായ ഹൈദറൂസ് തങ്ങൾ എഴുതിയ കിതാബാണ് ഇത് എഴുതി പറയുന്നത് കേൾക്കണം എങ്ങനെ വിലയിരുത്തണം എന്നുള്ളതാണ് എങ്ങനെ വിലയിരുത്തേണ്ടത് ിൽ നിന്നുണ്ടാകുന്ന അമ്പുകൾ അള്ളാഹുവിന്റെ കൽപ്പയാണെന്നും ഉറപ്പിക്കൽ ഷെയ്ഖ് എന്തെന്ന് പറഞ്ഞാൽ പഠിച്ചവൻ പറഞ്ഞാൽ വിചാരിക്കാം എന്നിട്ട് അർത്ഥാണോ രണ്ടാമത് തന്റെ ശരീരത്തെക്കാൾ ആളും ജീവനേക്കാളും മറ്റ് എല്ലാത്തിനേക്കാളും ഷെയ്ഖിനെ പിരിച്ചം വെക്കൽ പിന്നെ ഷെയ്ഖിനെ ഷെയ്ഖിന്റെ കൽപ്പനയെ ലാഹിറിൽ മാസിയത്തിന്റെ കോലത്തിൽ എത്തിച്ചാലും അതിന്റെ ഗുണ അതിനെ ഗുണമോ ദോഷമോ എന്ന് നോക്കാതെ കൽപ്പനയ്ക്ക് വഴിപ്പെടൽ അപ്പൊ മനസ്സിലായത് ലാഹിറിൽ മഴസിയത്തിന്റെ കോലത്തിൽ മഴസിയത്ത് എന്നാ തെറ്റ് പ്രത്യക്ഷത്തിന് തെറ്റാണ് നിനക്ക് തോന്നിയാലും മനക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് മനസ്സിലായിട്ട് മനസ്സിലാക്കിയിട്ട് ഷെയ്ഖ് പറഞ്ഞ് അംഗീകരിക്കണം ലാഹിറിൽ മനസ്സിയത്തിന്റെ കോലത്തിൽ എത്തിച്ചാലും അതിനെ ഗുണമോ ദോഷമോ എന്ന് നോക്കാതെ കൽപ്പനയ്ക്ക് വഴിപ്പെടില്ല അപ്പൊ ചെയ്യുമ്പോൾ തോന്നിയാതെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കൊണ്ടാണ് മനസ്സിലായി ചെയ്യുന്ന അത് എനിക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്റെ ആയിരിക്കും മനസ്സിലാക്കണം കാരണം അത് മനസ്സിലാക്കണ്ടേ അങ്ങനെ മനസ്സിലാക്കണം ഇനി നോക്കിക്കള് അപ്പോൾ അള്ളാഹു അവന്റെ നാട്ടിയായ ഹൈബത്ത് കൊണ്ട് ദേഹം തെരണ്ടിയായി നിൽക്കുക അജു ജലാലി വന്നിക്കലാമെന്ന മക്കാമു കിബിരിയായി കൊണ്ട് ദേഹം അപ്പോൾ നിൽക്കുന്നതായിരിക്കും ചെയ്തു ചില ആരത്തിട്ട് ഈ ആരത്തിലൊക്കെ ചെയ്ത് ദു ജലാലി വന്നിക്കറാം യാദ ജലാലി വന്നിക്കറാം അള്ളാഹ് നമ്മൾ വിളിക്കില്ലേ ആ മക്കാമിലായിരിക്കും ആ സമയത്ത് ചെയ്തത് അത് ആദ്യാവസാനം പറയാനുള്ള സമയമല്ലേ നമുക്ക് മനസ്സിലാകുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ളൂ ഇനി നേരത്തെ പറഞ്ഞേ ഷെയ്ഖിന്റെ ഹജറത്തിൽ വെച്ച് തന്നിൽ നിന്നും ബാഹിറാകുന്ന എല്ലാ മാനസികമായ സൂറത്തുകളും ഹക്കാണെന്ന് ഉറപ്പിക്കുക ഷെയ്ഖിന്റെ ഹജറത്തിൽ വെച്ചിട്ട് തന്നിൽ നിന്ന് വെളിവാകുന്ന എല്ലാ മാനസികമായ സൂറത്തുകളും എന്ത് വന്നാലും ചെയ്യും അത് ഹക്കായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാണ് അത് ശരീരത്തിന്റെ മാറ്റമായ സൂറത്താണെങ്കിലും അതിന്റെ തത്വം തനിക്കറിവില്ലെങ്കിലും ഷെയ്ഖിന് അതിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയും എന്ന് ദൃഢമായി ഉറച്ച് തന്നെ ഷെയ്ഖിന് അർപ്പിക്കുക എനിക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും ചെയ്ത് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് ചെയ്ത് വിചാരിച്ച മാതിരി ഞാനും വിചാരിച്ചു എന്ന് വിചാരിച്ച് ചെയ്തിന് അങ്ങോട്ട് അർപ്പിക്കാന്ന് ആരെ തന്നെ ഇതാണ് എന്താവുക എന്നായി മുരീതാവുക എന്നുള്ളതിന്റെ അർത്ഥം ചെയ്ത് തോന്നിയാസം ചെയ്യുകയാണെങ്കിലും എനിക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് എന്താക്കുക ശേഷം അങ്ങോട്ട് അർപ്പിക്കാം ഇങ്ങനെ തീരണം എന്നാലേ എന്താവുള്ളൂ ശരീരത്തിന്റെ ദേഹാവുള്ളൂ ശരീരത്തിന്റെ മുരികളാവുള്ളൂ അവൻ ആദ്യം എന്താ വേണ്ടെന്ന് വെച്ചാൽ ലായാലുള്ള മാറ്റുകയാണ് വേണ്ട ഈ ലോകത്ത് ഈ ഒരു ലോകത്ത് അള്ളാഹുവല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുക അതാണ് അള്ളാഹു അക്ബർ ലാഹു സിവാഹു هل في الوجود حقيقة الله الله أكبر لا أريد سواه الله أكبر الله مهانا لا أريد سواه أمنا لا متوقع എനിക്ക് ഉദ്ദേശമില്ല هل في الوجود حقيقة الله അല്ല സത്യത്തിൽ ദുന്യാവിൽ അന്നല്ലാതെ ബന്ധമുണ്ടോ എന്നാ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് ലാ മൗജൂദ ഇല്ലാഹു അള്ളാഹു അല്ലാത്തൊരു വസ്തു ഉണ്ടായിട്ടില്ല കാണുന്നതൊക്കെ അള്ളാഹനാണ് അതല്ലേ വിദ്യാർത്ഥി പറഞ്ഞു മാപ്പിൽ ജുബത്തി ഇല്ലല്ലാ മുമ്പ് ജുബത്തിനെ വിളിച്ച് പറയാനേ മാപ്പിൽ ജുബത്തി ഇല്ലല്ലാ ജുബത്തുള്ളിൽ അല്ലല്ലാണ്ടില്ല എന്റെ ഉള്ളിലുള്ള ആ ജുബയിലുള്ള ഓ തന്നെയാണ് എന്നിട്ട് പറയാ അല്ലല്ലാണ്ടില്ല അതിന്റെ അർത്ഥം ഞാൻ അല്ലയാണ് ആ അങ്ങനെ അള്ളാഹുവല്ലാത്ത മറ്റൊന്നും ഈ ലോകത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കാണുന്നതെല്ലാം അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്ന വഹനത്തിൽ ഒരുവിന്റെ ആളുകളാണ് സത്യത്തിൽ ഇതിന്റെ പിന്നിലുള്ളത് ഈ കാണുന്ന തരീക്കത്തുകളുടെയും നൂലാമാലകളുടെയും എല്ലാം പിന്നിലുള്ളവരാണ് മനസ്സിലായോ വഹദത്തിൽ ഒരുവിന്റെ ആളുകളാണ് അള്ളാഹുത്താല അതിയൊളിവായ അതിതാൻ വെളിവായി അതി പിന്നെ ആദമായി വന്ന് ദുഹൂറായി അമ്പിയ ഔലിയ ആയി വന്ന് വന്നു അവസാനം മക്കത്തതിൽ തന്നെ വന്നു വൈദത്തുമാരാന്ന് പറഞ്ഞ മാനുണ്ട് അതിൽ പറയാൻ ആദി ഒളിവായി ആദി എന്ന് പറഞ്ഞാൽ അവൽ യാ അബ്ബർ യാ വാഹിർ യാ ബാത്ത് എന്ന് പറഞ്ഞില്ലേ യാ ആഹിർ ആദി ആദി ഒളിവായി ഒളിവ് നന്നറിയാലോ പ്രകാശായി അത് പിന്നെ വെളിവായി അതിങ്ങോട്ട് പുറത്തു വന്നു അത് പിന്നെ ആദമായി വന്നു പിന്നെ ആദമായിട്ട് വന്നതും അത് തന്നെ ഏത് ആദി എന്ന് പറഞ്ഞാൽ അല്ല അല്ല പ്രകാശമായി പ്രകാശം കൊണ്ട് വെളിച്ചത്ത് വന്നിട്ട് പിന്നെ ആദമായി വന്നു ആര് അല്ലാത്ത നോക്കിക്കളി ഞാൻ പാടുമ്പോൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും ആദി ഒളിവായി അത് താൻ വെളിവായി അത് പിന്നെ ആദമായി വന്ന് ലുഹൂറായി അമ്പീയ ഔലിയ ആയി വന്നു വന്നു അവസാനം മക്കത്തത് തന്നെ വന്നു എന്നിട്ട് ആദമായിട്ട് ആദ്യം വെളിവായിട്ട് പിന്നെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരായിട്ട് ഇങ്ങനെ മാറി മാറി മാറി മാറി വന്നിട്ട് അവസാനം മക്കത്തത് തന്നെ വന്നു അവസാനം മക്കത്ത് വന്ന മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയും അത് തന്നെയാണ് ഏത് അള്ളാഹു ആ അല്ല തന്നെയാണ് എന്നിട്ട് തീരുവോ പൂർത്തീകരിക്കാത്തതിൽ പിന്നെ വരി വരവായി പെരുത്ത് വെളിവായി പെരുത്തു ദൂഹൂറാത്തുകൾ വലീമാരായി അന്ന് തീരാത്തുകൊണ്ട് ഇനി എബി വരൂല ഇനി അമ്പി ഔലിയാക്കന്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഏതുവരെ അത് നിലക്കും നാള് നാളവസാനം അമ്പിയാക്കന്മാർ ആ ഔലിയാക്കന്മാർ അവതാരം നിന്നാൽ അന്നാണ് എന്താക്ക ലോകം അവസാനിക്കുക അപ്പോ ഈ അമ്പിയാക്കന്മാര് ഔലിയാക്കന്മാര് എന്നൊക്കെ പറഞ്ഞാൽ ദൈവ അവതാരമാകുന്നു അള്ള ഒളിവായിട്ട് വന്നിട്ട് അവതരിച്ചു എന്നല്ല ഇപ്പൊ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ മാരി മൂലു തൊട്ടാകെ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ആ ഏതാണ്ട് ശരിയാന്ന് തോന്നുക അല്ലെങ്കിൽ ശരിയാവില്ല ഇതെങ്ങനെ ശരിയാവാത്തത് ഇങ്ങനെ നോക്കി മങ്കൂസ് മൂലു തന്നെ നബിസല്ലാ അലിസ്ലമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مغمدا ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെ മുതലായിരുന്നു ഇബ്രാഹിം നബിന് മുതലായിരുന്നു അങ്ങനെ അതുകൊണ്ട് ആ തീ കെട്ടുപോയി ഏത് ഇബ്രാഹിം നബിന്റെ തീ നമ്രൂദിന്റെ തീ ഉണ്ടല്ലോ ഇബ്രാഹിം നബിനിട്ടെ അത് കെടാൻ കാരണം മുഹമ്മദ് നബിന്റെ പ്രകാശം ആ സമയത്ത് ഇബ്രാഹിം നബിയിലായിരുന്നു ഇബ്രാഹിം അലഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം ഇബ്രാഹിം നബിയുടെ മുതുകിലായിരുന്നു പിന്നാരി അദ്ദേഹത്തെ തീയിലിട്ടപ്പോൾ അങ്ങനെ മുഹമ്മദ് ആ തീയിന്റെ ആളങ്ങൾ എന്തായി കെട്ടുപോയി അത് നബിയുടെ പ്രകാശം ഈ അവർക്കെന്ന ബൈത്തിലെ വൈദ്യശേഖരനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അവർക്ക് എന്ന ബേത്ത് എന്ന് പറഞ്ഞാൽ മൂപ്പര് എന്ന ബേത്ത് എന്നാ وكنت مع إبراهيم ملقا بناره فما بارد النيران إلا بدعوتي ഞാൻ ഇബ്രാഹിം നബിയെ തീയിലിട്ട സമയത്ത് ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു ആര് മൊഹീദ്ദീൻ ഷേഖ് മൊഹീദ്ദീൻ ഷേഖ് ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോൾ ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്റെ പ്രാർത്ഥന കൊണ്ടാണ് എന്തായത് ആ തീ സ്ഥലത്ത് ഖുർആൻ എന്ത് പറയുന്നു ഇബ്രാഹിം നബിനെ പറയാ ഞാൻ ആ തീയിനോട് തണുപ്പാകാൻ വേണ്ടി പറഞ്ഞു രക്ഷയുമാകാൻ വേണ്ടി പറഞ്ഞു അവരെ ആ ഇബ്രാഹിമിനെ വഞ്ചിച്ച് നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു പെട്ടവരിൽ പെട്ടുപോയി പെട്ടവരായി എന്ന് പറഞ്ഞാൽ തീ തണുപ്പായത് അള്ള പറഞ്ഞിട്ടാണ് ആ പഠിച്ചോ കുറയാൽ പറയുന്നത് മുഹമ്മദിന്റെ പ്രകാശം ഉണ്ടായിട്ടാണെന്നാണ് മങ്കൂസ് ഓരോരു പറയുന്നത് അതൊന്നല്ല ഞാൻ കൂടെ ഉണ്ടായത് കൊണ്ടാണെന്നാണ് മൊഹീദ്ദീൻ ചെയ്ത് പറയുന്നത് ഏതാ വിശ്വസിക്ക മങ്കൂസ് ഓരൂരോ വിശ്വസിക്കുക അതല്ലെങ്കിൽ അവർ തന്ന ബൈത്തോ വിശ്വസിക്കുക അല്ലെങ്കിൽ ഖുർആാനോ വിശ്വസിക്കാം ഖുർആൻ നേരത്തെ വിശ്വസിക്കാതെ ഒരു കുഴപ്പമില്ല പഠിച്ചോൻ പറഞ്ഞാണ് മറ്റത് വിശ്വസിക്കണം ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഏത് അദ്വൈത സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ദൈവാവതാരത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് കാരണം എന്താണെന്നറിയോ ഈ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാലും മുഹമ്മദ് നബി എന്ന് പറഞ്ഞാലും മൊഹീദ്ദീൻ എന്ന് പറഞ്ഞാലും ഒപ്പം ഒന്നായിരുന്നു ഞാൻ അന്ന് ഉണ്ടായിരുന്നു എന്ന് മൈതീശി എന്ന് പറഞ്ഞാൽ ശരിയാണ് കാരണം അന്ന് അവതരിച്ച് ആ ദൈവം തന്നെ അവിടെ അവതരിച്ച് നബിയുടെ പ്രകാശം അന്നുണ്ടായിരുന്നു എന്നാൽ അതും ശരിയാണ് കാരണം ആ പ്രകാശം തന്നെയാണ് ഇവിടെയും വന്ന് അതേ സമയത്ത് ഖുർആൻ നേരിട്ട് പറയുകയാണെങ്കിലോ പോയില്ല ഇതുപോലെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതും പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നതും എല്ലാം പരിശുദ്ധ ഖുർആാനിൽ കൂടി നാം മനസ്സിലാക്കിയാൽ അബദ്ധമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ചെന്നുപെടുന്നത് ഈ ഇതിൽ പെട്ടതാ ഏത് വഴത്തുൽ വിരൂതിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സിദ്ധാന്തങ്ങളിലോ ആയിരിക്കും കണ്ടുന്നതൊക്കെ അല്ല അതെ പൂജയല്ല പട്ടിയല്ല കാക്കയല്ല ഞാനും അല്ല നീയും അല്ല എന്ന സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം പറഞ്ഞാൽ ഈ അദ്വൈത സിദ്ധാന്തക്കാരുടെ സിദ്ധാന്തങ്ങളുടെ വാലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഇവര് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളാണിത് ഇത് തന്നെ ഭാഷ മാറ്റിയിട്ട് നമ്മൾ വേറെ പേരെടുത്തോണ്ട് കാര്യമുണ്ടോ അവര് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ പറയും നമ്മളോ അറബി പറയും പഠിച്ചാണ് പേര് നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പണ്ടൊരു ചങ്ങായി നെയ്യിന്റെ ബാറ്റിന്റെ നമ്മൾ എഴുതി വെച്ചിരുന്നത്രേ പണ്ടെണ്ണ ഇതെന്തിനാന്ന് ചോദിച്ചപ്പോ ഉറുമ്പ് കടക്കുന്നതിനാണ് ഉറുമ്പ് ബലത്തായി വെച്ച് നോക്കിയില്ല കടക്കല് മണ്ണെണ്ണാന്ന് നെയ്യിലെ കാര്യത്തിന് പോലെ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ ഉറുമ്പ് വായിച്ചു നോക്കിയിട്ട് അങ്ങോട്ട് പോലെ അല്ല അതുപോലെ പഠിച്ചാണിക്ക് എന്താ ഇതിന്റെ പേര് പറഞ്ഞേ ബർഗത്ത് എന്നാണോ പറഞ്ഞേ അതല്ല ഭസ്മ എന്നാണോ പറഞ്ഞേ നരീജ എന്നാണോ പറഞ്ഞേ നോക്കിയിട്ടല്ല എന്താണോ ഈ ചെയ്യുന്നത് അതാ പഠിത്തം വിലയിരുത്തുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചാല് ഇന്ന് നമ്മുടെ ഇടയിൽ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തിനെ അത് ചീത്തയാക്കാനും നശിപ്പിക്കാനും വേണ്ടിയിട്ട് അമുസ്ലിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി സൂക്ഷിച്ച് കടന്നു വരുന്നുണ്ട് ഇത് ഇന്ന് തുടങ്ങിയതല്ല വളരെ കാലം മുമ്പ് തുടങ്ങിയതാണ് ഇപ്പൊ ചില ആളുകൾ സമ്മതിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ റസാഖ് മസ്താനൊക്കെ വന്നപ്പോ അദർ റസാഖ് മസ്താനൊക്കെ അദർ റസാഖ് സ്വാമി ഉണ്ടല്ലോ വിഷ്ണുദാസായ അതൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ ചില ആളുകൾ പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഉണ്ട് അതാണ് ഞാനിപ്പോ നേരത്തെ വായിച്ച റിപ്പോർട്ട് ഇത് ഇങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ വരുന്നുണ്ട് കൂട്ടരെ ഇത് ഇന്ന് തുടങ്ങിയതല്ല വളരെ മുമ്പ് തുടങ്ങിയതാണ് അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതാക്കന്മാര് ഈ കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഉണർത്തിയത് നമ്മുടെ വിശ്വാസങ്ങൾ ബുദ്ധിപൂർവമായിരിക്കണം ഖുർആാന് സുന്നത്തിനനുസരിച്ചായിരിക്കണം എന്നാൽ നാം ബുദ്ധിയും തന്റേടവും അന്തസ്സുമുള്ളവരായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ എലീനം ആരാധിക്കുന്ന ആളുകളുണ്ട് പൂച്ചൻ ആരാധിക്കുന്നവരുണ്ട് കൊരങ്ങൻ ആരാധിക്കുന്നവരുണ്ട് പാമ്പൻ ആരാധിക്കുന്നവരുണ്ട് പശുവിനെ ആരാധിക്കുന്നവരുണ്ട് അല്ലേ എന്നാല് ഈ എലി പൂച്ച പശു കൊരങ്ങ് ഇതൊക്കെ ആരാധിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ആ വസ്തുവിന് എനിക്ക് ചെയ്തു തരാൻ പറയാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടോ ഉണ്ടാവണല്ലോ അല്ലെങ്കിൽ ചെയ്യില്ലല്ലോ സത്യത്തിൽ അതുണ്ടോ ഇല്ല വിട്ടിട്ടാണ് ചെയ്യുന്നത് മുഴുവൻ ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് ഗവേഷണം നടത്തി വളരെയേറെ ഗവേഷണങ്ങളൊക്കെ നടത്തി പഠിച്ച് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഭയങ്കര ചിന്തിക്കാതെ ചെയ്താന്ന് പറഞ്ഞുകൂടാ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാ ചിന്തിച്ചതെന്ന് അറിയണം പണ്ട് ചങ്ങായി പോത്തിന്റെ കൊമ്പിനുള്ളിൽ പാട്ടാടിയില്ലേ അത് കേട്ടിട്ടുണ്ടാവും ഒരു തെങ്ങായി പണിക്കൊരു ഒരു എരുമനമാണ് വായി നോക്കുമ്പോ നല്ല കൊമ്പ് സുഖമായ കൊമ്പ് ഇതിനുള്ളിൽ കൂടെ ചാടിയാലോ നമുക്ക് ഇങ്ങനെ ആ വേണ്ട കുറച്ചു കാലം കഴിഞ്ഞ് ഇങ്ങനെ അഞ്ചാറ് മാസം കഴിഞ്ഞ് ഒരു ദിവസം മൂപ്പനുണ്ടാക്കി ഒരുങ്ങി കൊമ്പിനുള്ളിൽ കൂടെ അങ്ങോട്ടൊരു ചാട്ടം കൊണ്ടിന് പോയി കുടുങ്ങിപ്പോയി വരുമ്പോൾ ഇയാളും കൂടി ഓടുകയല്ലേ ഭയങ്കര നിലവിളി ആളുകളൊക്കെ ഓടി വന്ന് എങ്ങനെ വരുമ്പോൾ കണ്ടിട്ട് ഇയാളെ പിടിച്ചു എന്തൊരു പണിയാ പരിക്കര് പണിക്കരെ ഞങ്ങൾ ചെയ്ത് ഒന്ന് ചിന്തിക്കേണ്ട എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം അങ്ങനെ പറയുന്നത് ഞാൻ ആറ് മാസമായി ചിന്തിക്കുന്നു എങ്ങനെയാ ചെയ്യട്ടെ ചിന്തിച്ച് ചിന്തിക്കാതെ കുഴപ്പമില്ല അതുപോലെ ഗവേഷണം ചെയ്യാതെ കുഴപ്പമില്ല വളരെയേറെ ഗവേഷണം ചെയ്തതിന്റെ എന്താണ് തീരുമാനത്തിലെത്തി പക്ഷേ എത്തി നോക്കുമ്പോ അവസ്ഥ നോക്കി നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ജനിച്ചു അവൻ വളർന്നു അവൻ തെഗ്രീമിന്റെ പ്രായത്തി അങ്ങനെ ആവുമ്പോ ഉണ്ടാവും ഓം വിശ്വസിച്ചു വിശ്വാസം അനുസരിച്ച് പ്രവർത്തിച്ചു എന്നാൽ അവൻ അള്ളാഹുവിന്റെ അടുത്തേക്ക് മുക്കറബായി കൂടുതൽ സാമീപ്യം സിദ്ധിച്ച് മഹാനായി തീരാം അങ്ങനല്ലേ അപ്പൊ ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവന് ലഭിക്കുന്ന സ്ഥാനത്തിനാണ് എന്ന് പറയുന്നത് തകർറുബീരല്ല അള്ളാഹുലേക്കുള്ള സാമീപ്യം സിദ്ധിക്കാന്ന് പറഞ്ഞു ചില ആളുകള് വരുമ്പം തന്നെ ഇത് കഴിഞ്ഞാ പറഞ്ഞത് ആ വരുമ്പം തന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അഹമ്മദുൽ കബീർ റിഫായിനെ സംബന്ധിച്ചിരുന്ന പാട്ടുണ്ട് അതിന് പറഞ്ഞെന്താ അറിയോ അടിമാധുനിയാവിയിലിറങ്ങുവാനായിട്ട് അല്ലാടേകൾ കേട്ടാരേ മോഷിന്തോവർ സ്വർഗം എനിക്കും എൻ വയ്യാൾ തൂടന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവർ മല വയറ്റുന്ന സത്യാഗ്രഹം പഠിച്ചവന് പ്രസവിക്കാൻ വേണ്ടി പറഞ്ഞു എനിക്കും എന്റെ മുരീരന്മാർക്കും നരക സ്വർഗം തരാന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങാം അവിടെ വെച്ചിട്ട് എന്താക്കുക സമരം ചെയ്യാണ് അവസാനം അവർക്കന്ന് നാല് തൂവറുകൾ കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നവർ അല്ല നാല് സ്വർഗം ശരി ഉണ്ടയ്ക്കോ നാളെ കിരിച്ച് വയറ് കാര്യാക്കുന്നു ഇറക്കി പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി അള്ളാഹുവിന്റെ ഔരിയാക്കന്മാരിൽ പെട്ട ആളാണെങ്കിൽ തന്നെ ഒരാളെ വലിയാകുന്ന എന്തുകൊണ്ടാണ് അയാളുടെ പ്രവർത്തനവും വിശ്വാസവും അനുസരിച്ചല്ലേ അയാളുടെ പ്രവർത്തനവും വിശ്വാസവും അനുസരിച്ച് സർവശക്തനായ അള്ളാഹുമായിട്ടുള്ള സാമീപ്യം ലഭിക്കുമെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് ഇവിടെ പറയുന്ന ഉമ്മാനെ പള്ളേന്ന് പോരുമ്പം തന്നെ മുപ്പര് ഔലിയായിരുന്നു മുപ്പര് മുരീതന്മാരുണ്ടായിരുന്നു എന്നാണ് ഇങ്ങനെ മനുഷ്യന്റെ മനസ്സ് എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന വിധത്തിലാക്കി മാറ്റി അങ്ങനെ ഒരു പിടി പോപ്പുമാരുടെ അല്ലെങ്കിൽ എന്തായിട്ട് പറയേണ്ടത് വിജ്ഞാന വഞ്ചകരായ നേതാക്കന്മാരുടെ കയ്യിലായി മനുഷ്യന്റെ മനസ്സ് മനുഷ്യന്റെ ഹൃദയം അവർ വിചാരിച്ച പോലെ പാകപ്പെടുത്തുന്ന ഉണ്ടായി ആ സമയത്താണ് ഇസ്രാഹി പ്രവർത്തകന്മാർ തടകുടഞ്ഞെഴുന്നേറ്റ് ഈ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇപ്പോഴാണ് ആളുകൾ ചിന്തിച്ചു നോക്കുന്നത് ആടാ ഞാൻ പിന്നിട്ട വഴി ഇത്രയൊക്കെ ആയിരുന്നോ എന്തൊരു വിട്ടിത്താണ് ഞാൻ ചെയ്തത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി ചിന്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇന്ന അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ചീത്ത ജന്തുക്കൾ മൂകരും ബദിരനുമായി ബുദ്ധി ഉപയോഗിക്കാതെ ജീവിക്കുന്ന ആളുകളാണെന്നാണ് പടക്കുവമ്പുരാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ചിന്തിക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രസ്ഥാനാണ് അല്ലെങ്കിൽ മതാണ് ഇസ്ലാം ചിന്തിക്കണം നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ അറിയാം ഉമ്മാരുടെ വയറ്റിൽ നിന്നും വലിയായിട്ട് പുറത്തു വന്നാൽ അവൻ ഈ ലോകത്തെന്ത് മഹത്വമാണുള്ളത് അവന്റെ പ്രവർത്തനം കൊണ്ടോ അവന്റെ വിശ്വാസം കൊണ്ടോ നേടിയെടുത്തതല്ല അവന് കുടുംബപരമായിട്ട് കിട്ടിയൊരു സ്വത്തല്ലേ അതാണോ ഇസ്ലാം അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൈതൃകമായി കിട്ടുന്നതല്ല കുടുംബ സ്വത്തായിട്ട് അനന്തരം കിട്ടുന്നതല്ല മറിച്ച് ഒരു വ്യക്തി അവൻ വിശ്വസിക്കുകയും വിശ്വാസ വിശ്വാസമനുസരിച്ചുള്ള കർമ്മങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അവന് ലഭിക്കുന്ന സ്ഥാനമാണ് മുസ്ലിം അല്ലെങ്കിൽ മുഹ്മീൻ അല്ലെങ്കിൽ അത്തക്കറുകയിലല്ല വ്യക്തിയിൽ കിട്ടുന്ന അല്ലാതെ ബാക്കിയുള്ള ആളുകൾ പണ്ടൊക്കെ ഉമ്മയും ബാപ്പയൊക്കെ നന്നായിരുന്നു അതുകൊണ്ട് ഉമ്മാന്റെ മോനായി ജനിച്ചപ്പോ നല്ല മോമിനായി ജനിച്ചു എന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ല ഓരോ വ്യക്തിയും ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഇസ്ലാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസപരമായി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചുള്ള വിശ്വാസം അള്ളാഹുവിന്റെ കിതാബുകളെ സംബന്ധിച്ചുള്ള വിശ്വാസം യൗമല്ലാഹനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഈ വിശ്വാസപരമായിട്ടുള്ള പാളിച്ചകളാണ് മനുഷ്യരിൽ ആദ്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ ജന്മശത്രുവാദം ഇബിലീസ് ശ്രമിച്ചത് അങ്ങനെ പരലോകത്തെ സമ്മതിച്ചു എന്തോ ചില കെട്ടുകഥകളാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല പരലോകത്തിൽ എന്നാല് അള്ളാൻ റസൂൽ പറഞ്ഞെന്താണ് പഠിപ്പിച്ചെന്നെന്താണ് മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും പരലോകത്ത് വിലയിരുത്തുകയും ആരുടെ ഗുണത്തിന്റെ ഭാഗമാണ് ഘനം തൂങ്ങുന്നത് അവൻ നരക സ്വർഗത്തിലാണ് ആരുടെ ഗുണത്തിന്റെ ഭാഗമാണോ ഘനം കറയുന്നത് അവൻ നരക നരകത്തിലാണ് അവന്റെ സന്ദേഹ സങ്കേതം നരകമാണ് എന്നാണ് അള്ളാഹുത്തല ഖുർആാനിൽ പറയുന്നത് പണ്ട് നിങ്ങൾ കേട്ടില്ല അറിയുന്ന സമയത്ത് പണ്ട് പണ്ട് കുറെ പ്രായമുള്ള ആൾക്കറിയാം വയലു അറിയുമ്പോൾ വയലു തുടങ്ങലെന്നറിയോ ഇത് പറഞ്ഞുകൊണ്ട ഈ കാര്യം പറഞ്ഞുകൊണ്ടാ വയലു തുടങ്ങിയെന്നെ രാത്രി എത്ര ഇസ്ലാമിയത്തെന്ന അഞ്ച് രാജനൂലും വല്യമാൻ എന്ന ആറ് മണികോർത്ത് കുതിരത്തെന്ന വേലി കൊണ്ട് വേലി നിന്ന് വെള്ളം കൊണ്ട് നനച്ചുണ്ടാക്കി മൗത്തെന്ന വാളുകൊണ്ട് കൊയ്തെടുത്ത് കവറെന്നാറയിലിട്ട് മഹസറാമുറ്റത്തിട്ട് ഹിസാബിയത്തെന്ന കാറ്റോല കൊണ്ട് കാച്ചി മാനുള്ള അരിയുള്ള മണികളെ സ്വർഗമെന്ന കളത്തിലുമിട്ട് കഫ്രിയത്തെന്ന ധൂളിയുള്ള മണികളെ നരകമെന്ന കൊണ്ടിലുമിട്ട് കരിക്കുന്ന ഹക്കുത്താല അബദ്ധാലേച്ചാല് അതുകൊണ്ട് ശിർക്കിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക ശുദ്ധമായ സൗഹൃദ അടിയുറത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കന്മാർ സ്നേഹിതന്മാർ സഹോദരന്മാർ ഭാര്യ സംഘാനങ്ങൾ ദ്വയ കൊണ്ട് ഉസീസ് ചെയ്തവരെയും അള്ളാഹുത്താല അവൻ യഥാർത്ഥ സൗഹൃദ അടിയുറച്ച് ജീവിക്കുവാനും മുഗ്മിനായി മരിക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുല്ലാലമീനായ തമ്പുരാനെ ഈ പരിശുദ്ധ റമദാനിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും നിന്ന് സാലിഹായ അവനാക്കി നാളെ പരലോകത്തിൽ ഞങ്ങളുടെ മീസാന്റെ എത്തിച്ചേർന്ന തമ്പുരാനെ എന്റെ യഥാർത്ഥ ദാസന്മാരായി ഈ ദുനിയാവിൽ ജീവിച്ച് മുപ്പലുകളായി മുത്തക്കളായി മരിച്ച് ജന്നാത്തിൽ പ്രലോകത്തുള്ള പൂർവ്വമായി സല്ലാഹു അറിയുന്നവരോട് ഒരുമിച്ചുകൂടാൻ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരും സന്താനങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ സ്നേഹിതന്മാരും ദയാകൊണ്ട് വസീത് ചെയ്തവരെ നീ അനുഗ്രഹിക്കണേ നമ്പുരാനെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته അതുകൊണ്ട് ഷിർക്കിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക ശുദ്ധമായ സൗഹൃദ അടിയുറത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കരുത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കന്മാർ സ്നേഹിതന്മാർ സഹോദരന്മാർ ഭാര്യ സന്താനങ്ങൾ ദയ കൊണ്ട് ഒത്തുകൃത്തി ചെയ്തവരെയും അള്ളാഹുക്കാല അവന്റെ യഥാർത്ഥ സൗഹൃദ അടിയുറച്ച് ജീവിക്കുവാനും ായി മരിക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുല്ലാലമീനായ തമ്പുരാനെ ഈ പരിശുദ്ധ ഹക്ക് കൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും സാധ്യമായ അവനാക്കി നാളെ പരലോകത്ത് ഞങ്ങളുടെ മീതാന്റെ ചേർന്ന തമ്പുരാനെ എന്റെ യഥാർത്ഥ ദാസന്മാരായി ഈ ദുനിയാവിൽ ജീവിച്ച് മുഹലുകളായി മുത്തക്കികളായി മരിച്ച് ജന്നാത്തിൽ പ്രലോകത്തുള്ള പൂർവ്വാഹി സല്ലാഹു അറിയുന്നവയോട് ഒരുമിച്ചുകൂടാൻ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സന്താനങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ സ്നേഹിതന്മാർ ദയാകൊണ്ട് വസീത് ചെയ്തവരെ നീ അനുഗ്രഹിക്കണേ നമ്പുരാനെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته